പദപാഠം അഭി ഇമം അഗ്നിയാ ഉത ശ്രീണന്തി ധേനവ ശിശും സോമം ഇന്ദ്രായ പാതവേ അഭി ഇമം അഗ്നിയാ ഉത ശ്രീണന്തി ധേനവ ശിശും സോമം ഇന്ദ്രായ പാതവേ അഭി ഇമം അഗ്നിയാ ഉത ശ്രീണന്തി ധേനവ ശിശും സോമം ഇന്ദ്രായ പാതവേ